അധ്യായം പതിനെട്ട് അതിന്റെ ശേഷം ദാവീദ് ഫിലിസ്തീനെ തോൽപ്പിച്ച് അടക്കി ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഫിലിസ്തീരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പിന്നെ അവൻ മോവാബിനെ തോൽപ്പിച്ചു മോവാബ്യർ ദാവീദിന്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു സോബ രാജാവായ ഹദദേസർ ഫ്രാത്ത് നദീതീരത്തിങ്കൽ തന്റെ ആധിപത്യം ഉറപ്പിപ്പാൻ പോയപ്പോൾ ദാവീദ് അവനെയും ഹമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു അവന്റെ വക ആയിരം രഥങ്ങളെയും ഏഴായിരം കുതിരപ്പടയാളികളെയും ഇരുപതിനായിരം കാലാളുകളെയും ദാവീദ് പിടിച്ചു ദാവീദ് അവയിൽ നൂറ് രഥക്കുതിരകളെ വെച്ചുകൊണ്ട് ശേഷം രഥക്കുതിരകളെയൊക്കെയും കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു സോഭാരാജാവായ രാജാവായ ഹദദേസരിനെ സഹായിപ്പാൻ ദമ്മേശിക്കിലെ അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ ഇരുപതിനായിരം പേരെ നിഗ്രഹിച്ചു പിന്നെ ദാവീദ് ദമ്മേശിക്കിനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു അരാമ്യരും ദാവീദിന്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു ഇങ്ങനെ ദാവീദ് ചെന്നടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി ഹദദേസറിന്റെ ദാസന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദെടുത്ത് യെരുശലേമിലേക്ക് കൊണ്ടുവന്നു ഹദദേശരന്റെ പട്ടണങ്ങളായ തിഗ്ഭാത്തിൽ നിന്നും കൂനിൽ നിന്നും അനവധി താമ്രവും കൊണ്ടുവന്നു അതുകൊണ്ട് ശലോമോൻ താമ്രക്കടലും സ്തംഭങ്ങളും താമ്രപാത്രങ്ങളും ഉണ്ടാക്കി എന്നാൽ ദാവീദ് സോബ രാജാവായ സൈന്യത്തെയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു എന്ന് ഹമാത്ത് രാജാവായ തോവു കേട്ടപ്പോൾ അവൻ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹതദേശരനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തന്റെ മകനായ ഹദോരാമിനെ അയച്ചു ഹതദേശരും തോവും തമ്മിൽ കൂടെ കൂടെ യുദ്ധമുണ്ടായിരുന്നു അവൻ പൊന്ന് വെള്ളി താമ്രം ഇവ കൊണ്ടുള്ള സകലവിധ സാധനങ്ങളെയും കൊണ്ടുവന്നു ദാവിദ രാജാവ് അവയെ താൻ ഏതോം മോവാ അമോന്യർ ഫെലിസ്തീർ അമാലേക്ക് മുതലായ സകല ജാതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു സെരൂയയുടെ മകനായ അബിഷായി ഉപ്പ് താഴ്വരയിൽ വെച്ച് ഏതോമിരിൽ പതിനെണ്ണായിരം പേരെ സംഹരിച്ചു ദാവീദ് ഏതോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി ഏതോമ്യർ എല്ലാവരും അവന് ദാസന്മാരായി തീർന്നു അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രയേലിനും രാജാവായി വാണു തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിവന്നു സെരൂയയുടെ മകനായ യോവാബ് സേനാധിപതി ആയിരുന്നു അഹീലൂദിന്റെ മകനായ യഹോഷാഫാത്ത് മന്ത്രിയും അഹിത്തൂബിന്റെ മകനായ സാദോക്കും അബ്യാത്താരിന്റെ മകനായ അഹിമേലേക്കും പുരോഹിതന്മാരും ശൗശ രായസക്കാരനും യഹോയാദയുടെ മകനായ ബനായാവ് ക്രിത്യർക്കും പ്ലേത്യർക്കും അധിപതിയുമായിരുന്നു ദാവിദിന്റെ പുത്രന്മാർ രാജാവിന്റെ അടുക്കൽ പ്രധാന പരിചാരകന്മാരായിരുന്നു